മാന്യ ശ്രോതാക്കൾക്ക് വിനീത പ്രണാമം തേൻതുള്ളികൾ എന്ന സന്ദേശ പ്രവാഹം നമ്മൾ കേൾക്കുകയാണ് വളരെ കുറച്ച് സമയം കൊണ്ട് ഉജ്ജ്വലമായ ഒരു സന്ദേശം നമ്മളുടെ മനസ്സിൽ എന്നുമെന്നും നിലനിൽക്കത്തക്ക വിധത്തിൽ അത് കേട്ട് മനസ്സിലാക്കാം ഇതിൽ ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് ഈ ഭൂമിയിൽ ഏതാണ്ട് പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുണ്ടത്രേ ഏതാണ്ട് നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളുമുണ്ട് എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങളും ഏതാണ്ട് പത്ത് ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മ ജീവികളും മൈക്രോ ഓർഗാനിസങ്ങളും ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത് അതിൽ മനുഷ്യന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് അവന് ഇന്നലകളെക്കുറിച്ച് ഓർക്കാൻ സാധിക്കും ഇന്നത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും നാളെ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഗണിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കാൻ സാധിക്കും ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മനുഷ്യർ the past the present and the future ഇത് മൂന്നും കാര്യമായി ചിന്തിക്കുന്നവരാണ് പിന്നെ മനുഷ്യന് വേറെ പല പ്രത്യേകതയുണ്ട് ശരി തെറ്റ് ധർമ്മം അധർമ്മം നീതി ന്യായം ഹിംസ അഹിംസ തുടങ്ങിയ അനവധി ചിന്തകളെക്കുറിച്ച് വിശകലനം ചെയ്ത് അതിൽ ശരിയും തെറ്റും നമുക്ക് കണ്ട് മനസ്സിലാക്കാനും മനസ്സിലാക്കിപ്പിക്കാനും സാധിക്കും അപ്പം ശരിക്ക് മനുഷ്യൻ എന്ന പ്രതിഭാസം ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളെയും വസ്തുക്കളും ദ്രവ്യങ്ങളും സ്ഥാവര ജംഗമങ്ങളെയും കണ്ടു പഠിച്ച് വിശകലനം ചെയ്ത് അതിൻ്റെ ആന്തരികമായ ചൈതന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരു സൃഷ്ടിയാണ് എന്ന് നമുക്ക് വിശകലനം ചെയ്താൽ മനസ്സിലാക്കാം സൃഷ്ടുവാ പുരാനി വിവിധാന്യജയാത്മശക്തിയ വൃക്ഷാൻ സരീൻ ശിരാൻ ഗഗദംശദംഷ്ട്രമത്സ്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുതമാവദേവ എന്ന് ഭാഗവതത്തിലൊരു വരി ഉണ്ട് അർത്ഥം വളരെ വളരെ ലളിതമാണ് സകല ചരാചരങ്ങളെയും സ്വന്തം ചൈതന്യം കൊണ്ട് സൃഷ്ടിച്ച ഈ പ്രപഞ്ചശക്തി വൃക്ഷങ്ങളെയും ഇഴജന്തുക്കളെയും നീന്തുന്നവയെയും ദംഷ്ട്രങ്ങളുള്ളവയെയും പശുക്കളെയും എല്ലാം സൃഷ്ടിച്ച് തിഷ്ടൈരതുഷ്ടഹൃദയ സന്തോഷമില്ലാത്ത മാനസിക അവസ്ഥയോടുകൂടി പ്രപഞ്ച ചൈതന്യം നിന്നു അത്രേ എന്നിട്ട് ആ പ്രപഞ്ച ചൈതന്യം സന്തോഷമില്ലാതെ നിൽക്കാൻ കാരണം എന്തായിരുന്നു ആ ചൈതന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജീവിയെ സൃഷ്ടിച്ചില്ല എന്നതായിരുന്നു അതിന് കാരണം അപ്പോൾ ബ്രഹ്മാവലോകധിഷണം പുരുഷം വിധായ ആ പരമമായ ചൈതന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ധിഷണാവൈഭവമുള്ള ബുദ്ധിവൈഭവമുള്ള പുരുഷം വിധായ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മുതം ആപദൈവ ആ ചൈതന്യം സന്തോഷിച്ചു അപ്പോൾ മനുഷ്യൻ എന്ന ആ പ്രതിഭാസം ജീവി ജീവനുള്ള ഒന്ന് അത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതി വികൃതികളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള യത്നമാണ് യജ്ഞമാണ് മനുഷ്യൻ നടത്തുന്നത് ആലോചിച്ച് നോക്കുക ഒരു ബോട്ടണി പ്രൊഫസർ അസാധാരണമാംവിധം ഗവേഷണം നടത്തി ഓരോ സെല്ലിലുമുള്ള protoplasm cytoplasm Golgi bodies mitochondria തുടങ്ങിയ വസ്തുക്കളെ കണ്ടെത്താൻ അത് പ്രകൃതി സൃഷ്ടിച്ചതാണ് ഒരു കെമിസ്ട്രി പ്രൊഫസർ ഈ നൂറ്റി എട്ടോളം മൂലകങ്ങൾ അതിൽ ചിലത് പെർമനൻ്റ് അല്ല ആ മൂലകങ്ങളും അതിൻ്റെ ആറ്റങ്ങളും അതിൻ്റെ കെമിസ്ട്രിയും അതിൻ്റെ രാസഘടനയും പഠിക്കാൻ വേണ്ടിയാണ് കെമിസ്ട്രി പ്രൊഫസർ എപ്പോഴും ശ്രമിക്കുക ഒരു ഫിസിക്സ് പ്രൊഫസർ ഈ പ്രപഞ്ചത്തിലെ ഊർജത്തെക്കുറിച്ച് പരമമായ ഒരു കൺക്ലൂഷൻ സംക്ഷിപ്ത രൂപത്തിലോ അല്ലെങ്കിൽ വിശകലനാത്മക രൂപത്തിലോ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഫിസിക്സ് പ്രൊഫസർ ഒരു സോഷ്യോളജി പ്രൊഫസർ ഈ പ്രകൃതി പ്രപഞ്ചം സൃഷ്ടിച്ച മനുഷ്യൻ്റെ സാമൂഹികമായ ബിഹേവിയറൽ പാറ്റേൺ സ്വഭാവവും പെരുമാറ്റവും പഠിക്കാനാണ് സോഷ്യോളജി ആന്ത്രപ്പോളജി പ്രൊഫസർ ശ്രമിക്കുന്നത് നരവംശാസ്ത്രമാണ് മനുഷ്യൻ എന്ന ജീവിയുടെ വംശപരമ്പരയെക്കുറിച്ചുള്ള സ്വഭാവ പ്രത്യേകതകളെ കുറിച്ചുള്ള പഠനമാണ് മാനേജ്മെൻ്റ് എക്സ്പെർട്ട് ആയിട്ടുള്ളവർ മനുഷ്യൻ എപ്രകാരം എങ്ങനെ എവിടെ പെരുമാറുന്നു എന്നുള്ളതിനെക്കുറിച്ചും പ്രകൃതി വിഭവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചും പഠിക്കാനുള്ള യജ്ഞമാണ് അപ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് മനുഷ്യനെ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണോ അതിനു വേണ്ടി തന്നെയാണ് മനുഷ്യൻ പെരുമാറുന്നത് നമ്മളെല്ലാം അതിനു വേണ്ടിയാണ് അറിഞ്ഞോ അറിയാതെയോ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാം ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത് മനസ്സ് എന്ന പ്രതിഭാസമാണ് മാൻ എന്ന ഇംഗ്ലീഷ് വാക്ക് മനഹ എന്ന സംസ്കൃത വാക്കിൽ നിന്ന് ഉണ്ടായതാണ് നമ്മളിപ്പോഴും പറയാറുണ്ട് മനസ്സിനൊരു അസ്വസ്ഥത മനസ്സിന് എന്തോ ഒരു സന്തോഷം ഓ മനസ്സ് വിങ്ങി പൊട്ടുകയാണ് മനസ്സിൻ്റെ വേദന നിങ്ങൾക്കറിഞ്ഞൂടാം അപ്പോൾ ഇതെല്ലാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക മനുഷ്യൻ എന്ന ജീവി മനസ്സുമായിട്ട് മൻ എന്ന ഹിന്ദി വാക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആ മനസ്സിനെ നിയന്ത്രിക്കാനാണ് ഭാരതീയ ഋഷിവര്യന്മാർ എല്ലാ യോഗയും ധ്യാനയും ധ്യാനവും ഉണ്ടാക്കിയിരിക്കുന്നത് ആ മനസ്സിനെ ചിന്തിപ്പിക്കാനാണ് ശാസ്ത്രജ്ഞന്മാർ പാടുപെടാറുള്ളത് ആ മനസ്സിനെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്താൽ മനുഷ്യന് അസാധാരണമായ വൈഭവശേഷി ഉണ്ടാവും ബുദ്ധി വൈഭവമുണ്ടാവും ചിന്താശീലം ഉണ്ടാവും ഭൂത വർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാവും അപ്പോൾ ആ മനസ്സ് എന്നുള്ളതിനെ പാകപ്പെടുത്താം വേണമെങ്കിൽ അതിന് സിക്സ്ത് സെൻസ് എന്ന് വരെയും പറയാറുണ്ട് മറ്റൊരു രീതിയിൽ അപ്പം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ വർഷവും ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ഡേറ്റ് ഓഫ് ഡെത്ത് വരെ ആ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയാൽ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചാൽ മനസ്സിനെ ഒന്ന് സാധകം ചെയ്താൽ മനുഷ്യന് അപ്രാപ്യമായിട്ടുള്ള ഒന്നുമില്ല മനസ്സ് തളരുമ്പോൾ തളരരുത് എന്നറിയിക്കുക മനസ്സ് പരിധിക്കപ്പുറം മുമ്പോട്ട് പോകുമ്പോൾ അത്ര വേണ്ട എന്നറിയിക്കുക മനസ്സ് ദുഃഖിക്കുമ്പോൾ ഈ ദുഃഖം ശാശ്വതമല്ല എന്നൊന്ന് ഓർമ്മിപ്പിക്കുക മനസ്സ് ഞാൻ എല്ലാം നേടി എന്ന് അഹങ്കരിക്കുമ്പോൾ ഇതും ശാശ്വതമല്ല നേടിയതൊന്നും ശാശ്വതമല്ല എന്നൊന്ന് മനസ്സിനെ ഓർമ്മിപ്പിക്കുക ആ മനസ്സിന് ലഭിക്കുന്ന ശാന്തതയാണ് ജീവിതത്തിൻ്റെ പരമമായ സംതൃപ്തി മനസ്സ് എന്ന പ്രതിഭാസ ഇല്ലെങ്കിൽ ചെവി പ്രവർത്തിക്കില്ല കണ്ണ് നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയില്ല മൂക്കിലൂടെ ശ്വസിച്ച് വാസനിക്കുന്നത് അറിയില്ല നാക്കിലൂടെ അറിയുന്ന സ്വാദ് തിരിച്ചറിയാൻ പറ്റില്ല അതുപോലെ ത്വക്ക് തണുത്തതാണോ അല്ല ചൂടുള്ളതാണോ സ്പർശിക്കുന്നത് എന്നറിയില്ല അപ്പം എല്ലാ ഇന്ദ്രിയങ്ങൾക്കും രാജാവായി നിൽക്കുന്ന മനസ്സിനെയാണ് യഥാർത്ഥത്തിൽ ഇന്ദ്രൻ എന്ന് പറയുന്നത് ദേവന്മാരിൽ ഇന്ദ്രൻ എന്ന വാക്ക് വന്നത് ഈ മനസ്സിനാണ് ശരിക്കും ദേവന്മാർ ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ദേവേന്ദ്രൻ അതാണ് മനസ്സ് ആ മനസ്സാണ് നമ്മളുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് അത് എന്നും മനസ്സിലാക്കാൻ മനസ്സിൽ ആക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ കേൾക്കുന്നത് രണ്ട് ഇംഗ്ലീഷ് വാക്ക് അതിൻ്റെ അർത്ഥമാണ് അതിലൊന്ന് എക്സ്പെരിമെൻറ്റബിൾ നോളജ് രണ്ട് എക്സ്പീരിയൻസബിൾ നോളജ് എന്താ ഇതിൻ്റെ അർത്ഥം നമ്മളുടെ ജീവിതം ഏത് യുക്തിവാദിയും ഏത് ബയോ കെമിസ്ട്രി പ്രൊഫസറും ഏത് M B B S M D F R C S M R C P ഉള്ള ഡോക്ടർ വിശകലനം ചെയ്താലും സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ വിശകലനം ചെയ്താലും ഈ രണ്ട് തരത്തിലുള്ള അറിവ് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാതെ മനുഷ്യനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ സാധ്യമേ അല്ല പലരും ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതായിട്ടോ ചിന്തിക്കുന്നതായിട്ടോ കാണാറുമില്ല നോക്കുക എക്സ്പെരിമെൻറ്റബിൾ നോളജ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് സുഖമില്ലാതെ വരുമ്പോൾ ഞാനൊരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് പറയുന്നു എനിക്ക് സുഖമില്ല ശരീരത്തിന് അപ്പോൾ ഡോക്ടർ കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറയും ഇലക്ട്രോയൻ സഫലോഗ്രാം എന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് ഉപകരണം ഉപയോഗിച്ച് തലച്ചോറ് വിശകലനം ചെയ്യും ഇ സി ജി ഉപയോഗിച്ച് ഹാർട്ട് ഹൃദയം വിശകലനം ചെയ്യും അയേൺ കണ്ടൻറ്റ് എത്രയാണെന്ന് നോക്കും കൊളസ്ട്രോൾ എത്രയാണെന്ന് നോക്കും ബ്ലഡ് പ്രഷർ എത്രയുണ്ടെന്ന് നോക്കും ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും എക്കോ സ്കാനിങ്ങോ മറ്റോ വേണമെങ്കിൽ അതെടുക്കും അപ്പം ഇതെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തെ അളക്കാൻ സാധിക്കുന്ന ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളാണ് അപ്പോൾ ഇതിനെന്താ പറയുക ഈ ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മനുഷ്യനെ വിശകലനം ചെയ്യുമ്പോൾ അപ്രകാരം വിശകലനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന അറിവ് അഥവാ നോളജിനെ എക്സ്പെരിമെൻറ്റബിൾ നോളജ് എന്ന് പറയാം നമുക്ക് ഈ എക്സ്പെരിമെൻറ്റബിൾ നോളജ് മാത്രമല്ല മനുഷ്യൻ ഏത് ഉപകരണം ഉപയോഗിച്ച് മനുഷ്യനെ വിശകലനം ചെയ്താലും മനുഷ്യനെ സമഗ്രമായിട്ട് വിശകലനം ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ പിന്നെന്താണുള്ളത് എക്സ്പീരിയൻസബിൾ നോളജ് ഉണ്ട് വളരെ ചുരുങ്ങിയ രണ്ട് വരിയിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ സുഖം ദുഃഖം വേദന ചാരിതാർത്ഥ്യം സന്തോഷം സംതൃപ്തി ബഹുമാനം ആദരവ് സ്നേഹം വികാരങ്ങളെല്ലാം ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ സാധ്യമല്ല അത് അനുഭവിച്ച് തന്നെ അളക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഡോക്ടർമാർ രോഗിയുടെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താ മനസ്സിന് വിഷമമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതെല്ലാം എക്സ്പ്ലെയിനബിൾ എക്സ്പീരിയൻസബിൾ നോളജാണ് അപ്പോൾ പലപ്പോഴും യുക്തി കൈകാര്യം ചെയ്യുന്നവരും നല്ല ബുദ്ധിയുള്ളവരും എല്ലാവരും തെറ്റായിട്ട് പറയാറുണ്ട് ഒരു കോംപ്രഹെൻസീവ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി നടത്തിയാൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും എന്താണെന്ന് പിടികിട്ടും ഇല്ല എല്ലാ രോഗങ്ങളും പിടികിട്ടില്ല ആ രോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണം എക്സ്പീരിയൻസബിൾ മാനസികമായിട്ടുള്ള വേദനകളും സുഖദുഃഖങ്ങളും ഉയർച്ച താഴ്ചകളും ഇതിനെക്കുറിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഒരു തരത്തിലും അത് എക്സ്പെരിമെൻറ്റബിൾ നോളജല്ല അല്ല എക്സ്പീരിയൻസബിൾ നോളജാണ് അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മക്കൾ ഇവരെല്ലാമായിട്ടുള്ള ബന്ധത്തിൽ എക്സ്പെരിമെൻറ്റബിൾ നോളജിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത് എക്സ്പീരിയൻസബിൾ നോളജാണ് അതുകൊണ്ട് എന്നും ഓർക്കാം ജീവിതത്തിൽ ഏത് യുക്തിപരമായ ശാസ്ത്രപരമായ മനഃശാസ്ത്രപരമായ ആത്മീയമായ ഭൗതികമായ വിശകലനത്തിന് തയ്യാറെടുക്കുമ്പോഴും ഈ രണ്ട് തരത്തിലുള്ള അറിവുകളെയും സമഞ്ജസമാക്കിയതിന് ശേഷം വേണം ഒരു കൺക്ലൂഷനിൽ തീരുമാനത്തിൽ എത്താൻ ഇന്ന് തേൻതുള്ളികളിലൂടെ നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും ഞാൻ പറയാറുള്ള ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് അത് പവർ കട്ടാണ് എല്ലാവരും കട്ടിനെ ഭയത്തോടു കൂടിയാണ് കാണാറുള്ളത് അല്ലെങ്കിൽ ദുഃഖത്തോടു കൂടിയാണ് കാണാറുള്ളത് ഓ ഏഴ് തൊട്ട് ഏഴര വരെ അല്ലെങ്കിൽ എട്ട് തൊട്ട് എട്ടര വരെ പവർ കട്ടാണ് ആ സമയത്ത് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്തൊരു ദുഃഖ മനസ്സിൽ ശരിക്ക് ഒന്ന് വിശകലനം ചെയ്താൽ ആ പവർ കട്ട് നമുക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ മൂന്നര മണിക്കൂർ പവർ കട്ടില്ലാത്ത ഒരവസ്ഥയാണെന്ന് വിചാരിക്കാം ഈ അരമണിക്കൂർ ഇരുട്ടത്ത് അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ച നമ്മൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരിക്കുക ചിലപ്പോൾ ഒരു കപ്പലണ്ടിയോ കശുവണ്ടിയോ എന്തെങ്കിലും സ്വീറ്റോ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ആ സമയം ഉപയോഗിക്കാം നല്ല രീതിയിൽ അവനവൻ്റെ അനുഭവങ്ങൾ ചർച്ച ചെയ്യാം കുറച്ച് തമാശ പറയാം അല്ലെങ്കിൽ ടി വിയിലോ മറ്റോ കണ്ട ഏതെങ്കിലും സീരിയലിനെ കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഒന്ന് വെറുതെ ചർച്ച ചെയ്യാം അതിൽ ആഹ്ലാദിക്കാം നമ്മൾ നമ്മളെ തന്നെ മറന്നുകൊണ്ട് അരമണിക്കൂർ ഏറ്റവും സന്തോഷത്തോടു കൂടി ചർച്ച ചെയ്ത് ചിരിച്ച് അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള ഒരു മുപ്പത് മിനിറ്റാക്കി ഈ പവർ കട്ടിനെ മാറ്റിയാൽ നമ്മളുടെ ജീവിതം ധന്യമാവും ഒന്ന് ചിന്തിച്ചു നോക്കും സാധാരണ പവർ കട്ട് ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ പ്രകാശമുള്ളത് കൊണ്ട് നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മൾക്ക് അരമണിക്കൂർ മാറ്റിവെക്കാൻ പലപ്പോഴും പ്രകാശമുള്ള ദിവസം ബുദ്ധിമുട്ടാവും പ്രകാശമില്ലാത്ത ഈ പവർ കട്ട് സമയം അരമണിക്കൂർ നമ്മളൊന്ന് മാറ്റിവെച്ച് അതിനെ ജീവിതത്തിൽ നല്ല രീതിയിലൊന്ന് പ്രയോഗിച്ചാൽ ധന്യമീ ജീവിതം എന്ന് പറയാവുന്ന ഒരവസ്ഥയിലാണ് പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ഈ പവർ കട്ടിന് വേണ്ടി കാത്തിരിക്കാറുണ്ട് എന്താ കാരണം ഞങ്ങൾ ഒന്നില്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരിക്കും അല്ലെങ്കിൽ കിഴക്കുവശത്ത് കസേരയിട്ട് ആകാശത്തിൽ നോക്കി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ജഗതീശ്വരൻ എത്ര ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് നക്ഷത്രങ്ങളെയാണ് സൃഷ്ടിച്ചത് അതിങ്ങനെ മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് നോക്കുന്നു തണുത്ത കാറ്റടിക്കുന്നു വലിയ ചൂടൊന്നുമില്ല ഈ എല്ലാം ശാന്തമായി നിൽക്കുന്നു ഇരുട്ടുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു ഇതെല്ലാം ചിന്തിക്കാൻ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഭൂമിയിലില്ലായിരുന്നു ഇനി ഒരു നൂറ് വർഷത്തിന് ശേഷവും ഭൂമിയിലില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി കുറച്ചോള എത്രയാ നിങ്ങളുടെ ആയുസ് നിങ്ങൾക്ക് അറുപത് വയസ്സായിട്ടുണ്ടെങ്കിൽ അറുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ ഭൂമിയിലില്ല ഇനി ഒരു ഇരുപത് വർഷത്തിന് ശേഷവും ഈ ഭൂമിയിലില്ല ഇതെല്ലാം ചിന്തിക്കാനും നമ്മളെ നമുക്ക് തന്നെ വിശകലനം ചെയ്യാനുമുള്ള ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാക്കി മാറ്റണം ഈ പവർ കട്ട അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഓർമ്മിക്കുക ഇന്ന് നിങ്ങളുടെ അടുത്ത് മാന്യ ശ്രോതാക്കളുടെ അടുത്ത് ഒരു ചെറിയ കഥ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ഒരു വ്യക്തി അദ്ദേഹം ഒത്തിരി ദുഃഖിതനാണ് ദുഃഖം ഉണ്ടാവാൻ കാരണം അദ്ദേഹത്തിന് കഷണ്ടിയുണ്ട് കണ്ടമാനം കഷണ്ടി അത് പെട്ടെന്ന് ഉണ്ടായതാ നല്ല മുടി ഉണ്ടായിരുന്ന ആൾക്ക് പെട്ടെന്ന് കഷണ്ടി വന്നപ്പോൾ തോന്നിയ ദുഃഖം അപ്പോൾ അയാൾ പലരോടും ഇതിൻ്റെ പരിഹാരം ചോദിച്ചു ഒരാൾക്ക് തമാശ തോന്നി കളിയാക്കാൻ വേണ്ടിയിട്ട് അയാൾ ഈ കഷണ്ടിക്കാരനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് ഇന്ന സ്ഥലത്ത് ഇന്നൊരു ഡോക്ടറുണ്ട് ഒരു വൈദ്യനുണ്ട് അയാളുടെ അടുത്ത് ചെന്നിട്ട് ഇതിൻ്റെ മരുന്ന് ചോദിച്ചാൽ അയാൾ തരാതിരിക്കില്ല പക്ഷേ നിങ്ങൾ ഓർമ്മിക്കണം കഷണ്ടിക്കും വേറെ ഒരു സാധനത്തിനും കൂടി എന്താണെന്ന് നിങ്ങൾക്കറിയാം അതിന് മരുന്നില്ല എന്ന് അപ്പോൾ ഈ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം ആദ്യമൊക്കെ വൈദ്യരുടെ അടുത്തേക്ക് പോകുമ്പോൾ ആദ്യമൊക്കെ പറയും മരുന്നൊന്നും ഇല്ല എന്ന് പക്ഷെ നിങ്ങളത് മനസ്സിൽ വെക്കണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എല്ലാവർക്കും കൊടുക്കാറില്ല അതുകൊണ്ട് നിർബന്ധിക്കണം അവസാനം അദ്ദേഹം മരുന്ന് തരും ഏതാണ്ട് ഈ വ്യക്തി പറഞ്ഞതുപോലെ തന്നെയുള്ള അനുഭവമായിരുന്നു കഷണ്ടിക്കാരന് വൈദ്യൻ്റെ അടുത്ത് ചെന്നു വൈദ്യൻ പറഞ്ഞു കഷണ്ടിക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല പക്ഷേ ഇയാൾ നിർബന്ധിച്ചു അവസാനം വൈദ്യൻ സഹി കെട്ട് ഒരെണ്ണ കയ്യിൽ കൊടുത്തു ആ എണ്ണയിൽ കഷണ്ടി മാറ്റാനുള്ള ഒരു ഔഷധ ഗുണവും ഇല്ല അയാൾക്കറിയാം കഷണ്ടിക്ക് മരുന്നില്ല എന്ന് വൈദ്യൻ വൈദ്യനറിയാം സഹി കെട്ടതുകൊണ്ട് ഇയാളിൽ നിന്നൊന്ന് മോചനം നേടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ എണ്ണ കൊടുത്തത് എന്നിട്ട് ഈ എണ്ണ കൊടുത്തതിന് ശേഷം വൈദ്യര് രോഗിയോട് അതായത് കഷണ്ടിക്കാരനോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അതിരാവിലെ എഴുന്നേറ്റ് ഒരൊറ്റ വ്യക്തിയോട് സംസാരിക്കാതെ മൂന്ന് തുള്ളി എണ്ണ വലത്തെ കയ്യിലെടുത്ത് അത് തലയിൽ കഷണ്ടിയുള്ള സ്ഥലത്ത് പുരട്ടണം ഈ കഷണ്ടിയുള്ള സ്ഥലത്ത് പുരട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും കരിങ്കുരങ്ങിനെ കുറിച്ച് ആലോചിക്കരുത് കുറിച്ച് ആലോചിച്ചാൽ ഈ മരുന്നിന് എഫക്റ്റ് ഉണ്ടാവില്ല ഫലം ഉണ്ടാവില്ല ഈ വ്യക്തിക്ക് സന്തോഷമായി വീട്ടിൽ ചെന്നു ആസ് യൂഷ്വൽ അദ്ദേഹം അന്നത്തെ രാത്രി കിടന്നു അതിരാവിലെ എഴുന്നേറ്റ് മൂന്ന് തുള്ളി എണ്ണ കയ്യിൽ ഒഴിച്ചപ്പോഴാണ് പെട്ടെന്ന് വൈദ്യർ പറഞ്ഞത് കരിങ്കുരങ്ങിനെ കുറിച്ച് ആലോചിക്കരുത് എന്ന് അപ്പോൾ പിന്നെ അന്ന് ആ എണ്ണ പുരട്ടിയത് കൊണ്ട് അത് അടുത്ത ദിവസവും പിന്നത്തെ ദിവസവും ഒക്കെ അത് റിപ്പീറ്റ് ചെയ്തു തുടർന്നുകൊണ്ടിരുന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞും എണ്ണ കയ്യിലെടുക്കുമ്പോൾ കരിങ്കുരങ്ങിനെ കുറിച്ചുള്ള ഓർമ്മ വരും കാരണം വൈദ്യര് നൽകിയ ഉപദേശം അപ്പോൾ ഇവിടെ ഞാൻ ഈ കഥ ഇവിടെ വെച്ച് നിർത്താം എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല യഥാർത്ഥത്തിൽ പലതും നമ്മൾ മറക്കണം എന്ന് വിചാരിക്കുമ്പോൾ മറക്കാനായിട്ട് ശ്രമിക്കുന്നത് ആർട്ടിഫിഷ്യലാവുമ്പോൾ ആവുമ്പോൾ എന്നുവെച്ചാൽ കൃത്രിമമായിട്ട് മറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും തികട്ടി വരിക പതിവ് അതുകൊണ്ട് മറക്കാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് തമാശയിൽ പറഞ്ഞാൽ ചിന്തിക്കാതിരിക്കുക അപ്പോൾ മറക്കും അപ്പം ഏത് കാര്യങ്ങൾ മനോമണ്ഡലത്തിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം മനസ്സിനെ മറ്റൊരു വഴിയിലൂടെ ശാന്തമായിട്ട് കൊണ്ടുപോവുക കൃത്രിമമായിട്ട് കൊണ്ടുപോവാതിരിക്കുക അപ്പോൾ കഷണ്ടിക്കാരൻ്റെ അനുഭവം നമുക്കുണ്ടാവരുത് രണ്ട് അനുഭവമാണ് ഒന്ന് ഒരു രോഗത്തിന് രോഗമാണെന്ന് ധരിക്കുക എന്നിട്ട് അതിന് ചികിത്സ അന്വേഷിച്ച് നടക്കാം ഇല്ലാത്ത ചികിത്സ അനുശാസിക്കുക എന്നിട്ട് പരിഹാരം കാണാതെ വിഷമിക്കുക മറ്റൊന്ന് നിർബന്ധമായി മറക്കാൻ ശ്രമിക്കുന്നത് തികട്ടി വരുമെന്ന് നാം എന്നും ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ആ നിർബന്ധമായി പ്രസ് ചെയ്ത് കമ്പൽഷനിലൂടെ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇനി അടുത്ത ഇന്ന് നമ്മൾ കേൾക്കാനുള്ളത് ടെൻഷനെ കുറിച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ടെൻഷനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ടെൻഷൻ എന്നൊരു വാക്ക് അതിൻ്റെ അനുഭവം അതിൻ്റെ അനുഭൂതി അതൊന്ന് വിശകലനം ചെയ്യാം എല്ലാവർക്കും ജീവിതത്തിൽ ടെൻഷനാണ് ചിലപ്പോൾ ടെൻഷൻ വരുമ്പോൾ എളുപ്പത്തിലൊരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾ ആരെങ്കിലും കാണാൻ പോകുമ്പോഴുള്ള ടെൻഷൻ ഏതെങ്കിലും സംഭവം അഭിമുഖീകരിക്കുമ്പോഴുള്ള ടെൻഷൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോഴുള്ള ടെൻഷൻ ആരോടെങ്കിലും മറുപടി പറയുമ്പോഴുള്ള ടെൻഷൻ ഇങ്ങനെ പലതരത്തിലുള്ള ടെൻഷനാണ് നമുക്കുള്ളത് ഈ പലതരത്തിലുള്ള ടെൻഷൻ വരുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കും പ്രഭാഷണങ്ങളിലൂടെ ടെൻഷൻ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ബ്രെയിൻ പാറ്റേൺ മാറുന്നു ഇലക്ട്രോ എൻസഫലോഗ്രാം മാറുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഹാർട്ട് ബീറ്റിൻ്റെ സംഖ്യ മാറുന്നു നമ്മുടെ ബ്ലഡ് പ്രഷർ മാറുന്നുണ്ടാവും നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് പോലും മാറും അഡ്രിനാലിൻ്റെ അളവ് മാറും ഇതെല്ലാമാണ് ടെൻഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത പലപ്പോഴും നല്ല ടെൻഷൻ വരുന്ന സമയത്ത് ബാത്റൂമിലേക്ക് പോകണമെന്ന് വരെ പലർക്കും തോന്നാറുണ്ട് അപ്പോൾ ഈ ടെൻഷൻ വരുന്ന സമയത്ത് എളുപ്പത്തിലൊരു വിദ്യയുണ്ട് ഒന്ന് പരിശീലിച്ച് നോക്കുക ഈ ടെൻഷൻ വരുന്ന സംഭവം എട്ട് മണി മുതൽക്ക് എട്ടേകാൽ മണി വരെയാണെന്ന് വിചാരിക്കുക ഒരാളെ കാണാൻ പോവാണ് പതിനഞ്ച് മിനിറ്റ് അയാളുടെ മുറിയിലിരിക്കണം ആ പതിനഞ്ച് മിനിറ്റ് എന്ന ടെൻഷൻ ആണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നത് അപ്പോൾ എട്ട് മണിക്ക് അകത്തേക്ക് കയറി എട്ട് പതിനഞ്ചിന് എല്ലാം കഴിഞ്ഞ് എട്ട് ഇരുപതിന് മുമ്പ് നമ്മൾ പുറത്തേക്ക് വരുമല്ലോ ഇല്ലേ അപ്പോൾ എട്ട് ഇരുപത് എന്ന സമയത്തെക്കുറിച്ച് ആലോചിക്കാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വസ്ഥമാണല്ലോ എന്നാലോചിക്കാം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ ഈ പ്രവൃത്തി ആറു മണിക്കൂർ ചെയ്യാനുണ്ട് അപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ സ്വസ്ഥനാണല്ലോ അപ്പോൾ ടെൻഷൻ അനുഭവിക്കുന്ന ആ സംഭവത്തിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വളരെയധികം വിശ്രമം ലഭിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടാവുക അതായത് ഒന്നും അത്ര ടെൻഷനബിളല്ല അല്ല ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഒരാളുടെ അടുത്തേക്ക് പോകുന്നു ഏതായാലും അരമണിക്കൂർ അയാളുമായിട്ട് സംസാരിക്കണം അയാൾ എന്തു പറഞ്ഞാലും എൻ്റെ മനസ്സ് അത് കേൾക്കാനും അനുഭവിക്കാനും തയ്യാറാണ് അരമണിക്കൂറിന് ശേഷം കഴിഞ്ഞല്ലോ ആ ബുദ്ധിമുട്ട് അപ്പോൾ ആ അരമണിക്കൂറിന് ശേഷം കഴിയുന്ന ആ ബുദ്ധിമുട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിലും സാമ്പാർ ഉണ്ടാക്കാൻ നാൽപ്പത് മിനിറ്റ് വേണം അപ്പം നാൽപ്പത് മിനിറ്റ് കൊണ്ട് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണല്ലോ ഒരു ദുഃഖകരമായ ഒരു സിറ്റുവേഷനെ അഭിമുഖീകരിക്കണം ഒരാളുടെ മരണ വീട്ടിലേക്ക് പോകണം അവിടെ പോയി തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വിചാരിക്കാം എന്നാലോചിക്കാം മൂന്ന് മണിക്ക് ഇറങ്ങി മൂന്നര മണിക്ക് അവിടെ എത്തി നാല് മണിക്ക് തിരിച്ചു വന്നു അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ആ ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ഒന്നിൽ നിന്ന് എനിക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന് മനസ്സിനെ ഓർമ്മപ്പെടുത്താം വളരെ ദുഃഖകരമായ ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ പോകുമ്പോൾ തന്നെ ചിന്തിക്കുക ഈ അരമണിക്കൂർ ഞാൻ ഭൂമിയിൽ ജീവിച്ചിട്ടേ ഇല്ല എന്ന് അല്ലെങ്കിൽ ആ ആറു മണിക്കൂർ ഞാൻ എല്ലാം മറന്ന് ഈ കർമ്മം ചെയ്ത് കഷായം കുടിക്കുന്ന മാതിരി കയ്പുള്ളത് കുടിക്കുന്ന മാതിരി കുടിച്ച് അവസാനിപ്പിക്കുകയാണെന്ന് ധരിക്കാം അപ്പം നമുക്ക് നമ്മളെ ഒരു പാലത്തിലൂടെ കടക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും പാലത്തിൻ്റെ തുടക്കം പാലത്തിൻ്റെ മധ്യം പാലത്തിൻ്റെ അന്ത്യം അപ്പോൾ പാലത്തിലേക്ക് കയറാൻ തുടങ്ങിയാൽ പാലത്തിൽ നിന്ന് എപ്പോഴായാലും പുറത്തേക്ക് ഇറങ്ങാതിരിക്കില്ല പിന്നെ പാലത്തിലൂടെ നടന്നില്ല എന്നങ്ങൾ വിചാരിച്ചേക്കാം ദുഃഖകരമായ സിറ്റുവേഷൻ കേട്ടില്ല ദുഃഖകരമായിട്ടുള്ള അവസ്ഥ കണ്ടില്ല ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചില്ല ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചില്ല ദുഃഖം ഇല്ല കഥ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ദുഃഖം എന്ന ടെൻഷൻ അതിൽ നിന്ന് അപ്പുറത്തേക്ക് കയറാൻ വളരെ എളുപ്പമാണ് പലരും പറയാറുണ്ട് സാർ അടുത്ത അഞ്ച് ദിവസം എനിക്ക് ട്രെയിനിങ് എങ്ങനെ അത് കഴിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ ആറാമത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കൂ അഞ്ചിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട അഞ്ച് വരെ ചിന്തിക്കേ വേണ്ട ആറാമത്തെ ദിവസം ഇപ്പോൾ വന്നെത്തും സൂര്യൻ ഉദിക്കും ഉച്ചയാവും വൈകുന്നേരമാവും ആ ദിവസം കഴിയും അടുത്ത ദിവസവും കഴിയും അടുത്ത ദിവസവും കഴിയും അഞ്ച് ദിവസം കഴിഞ്ഞു ആറാമത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചു അപ്പോൾ ആ പ്രശ്നങ്ങൾ തീർന്നു ഉഴുന്നരയ്ക്കുന്നത് മുതൽക്ക് പാർലമെൻറ്റിലെ ചർച്ച വരെ ഇപ്രകാരം ലാഘവത്തോടുകൂടി എന്നാൽ ലാഘവത്തോടുകൂടി എന്ന് പറയുമ്പോൾ സീരിയസ്നെസ് ഇല്ലാതെ എന്നുള്ള അർത്ഥത്തിലല്ല അപ്പുറത്തേക്കുള്ള അവസ്ഥ ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ടെൻഷനിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും ഇന്ന് നമ്മൾ കേൾക്കാനുള്ളത് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ചെറിയൊരു കാര്യമാണ് വളരെ സീരിയസ് ഒന്നും അല്ല കേട്ടോ അപ്പോൾ പലരും ഭക്ഷണം കഴിക്കാറുള്ളത് വളരെ വേഗത്തിലാണ് വലിച്ചു വാരി കഴിക്കാം പട്ടി ചോറ് തിന്നു എന്നാ പറയാം പശു കാടി കുടിച്ചു അല്ലെങ്കിൽ അത് പുല്ല് തിന്നും മനുഷ്യൻ ചോറ് തിന്നു എന്ന് പറയാറില്ല മനുഷ്യൻ ഭക്ഷണം കഴിച്ചു ഊണ് കഴിച്ചു എന്നാണ് പറയാം അപ്പോൾ ആ ഊണ് കഴിക്കുക ഭക്ഷണം കഴിക്കുന്നതിൽ ചോറ് തിന്നുന്നതിനേക്കാൾ അനുഭവയോഗ്യമായ ഒരു പ്രക്രിയ നടക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക ഒന്ന് ഭക്ഷണത്തിൻ്റെ സ്വാദറിഞ്ഞ് നമ്മളുടെ നാക്കിൽ ഏതാണ്ട് ഒൻപത് സെൻറ്റിമീറ്ററാണ് സ്വാദറിയാനുള്ള ബഡ് മുകുളങ്ങളുള്ളത് നമ്മൾ ഏതാണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ഉരുള ഭക്ഷണമാണ് കഴിക്കാറുള്ളത് അപ്പോൾ ആ ഇരുപത്തൊന്ന് ഉരുള ഭക്ഷണം കഴിക്കുമ്പോൾ അത് സ്വാദറിഞ്ഞുകൊണ്ട് സാവധാനത്തിൽ ആ ഭക്ഷണം പാകം ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ട് ഭാര്യയോ അമ്മയോ എടുക്കുകയുണ്ടായോ അതിന് മുഴുവനും അവർക്ക് നമ്മളുടെ അനുഭവത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭൂതി പകർത്തിക്കൊടുത്തുകൊണ്ട് സാവധാനത്തിൽ ഭക്ഷണം കഴിച്ച് അവരെ ഒന്ന് അഭിനന്ദിച്ച് നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ഞാൻ അക്ഷരാർത്ഥത്തിൽ ആസ്വദിച്ചു എന്ന് ബോധ്യപ്പെടുത്തി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അത് യഥാർത്ഥ ഭക്ഷണമാകുന്നത് അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അമ്മ വിളമ്പി വിളമ്പിക്കൊടുക്കുക അല്ലെങ്കിൽ ഭാര്യ വിളമ്പി വിളമ്പിക്കൊടുക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക സ്വാദോടുകൂടി അത് കഴിക്കുക സാധിക്കുമെങ്കിൽ ആ സമയത്ത് ടി വി ഓഫ് ചെയ്യാം നമ്മളുടെ ഭക്ഷണവും നമ്മളുടെ ജീവിതവുമായ കാര്യങ്ങൾ സന്തോഷപ്രദമായത് മാത്രം ചിന്തിക്കുക അങ്ങനെ ആവുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ സ്വാദും ജീവിതത്തിൻ്റെ സ്വാദും നല്ല അനുഭവത്തിൻ്റെ സുഖവും മധുരവും ആറ് രസങ്ങളും അതിനകത്ത് നമുക്ക് ലഭിക്കാം അപ്പോൾ ജീവിതം സന്തോഷപ്രദമാക്കാൻ ചോറ് തിന്നാൽ പോരാ ഭക്ഷണം കഴിക്കണം ഊണ് കഴിക്കണം കഴിക്കുന്നതിൻ്റെ അനുഭവം ഉണ്ടാവണം സന്തോഷപ്രദമായ രീതിയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമ്പോൾ അതാണ് ജീവിതത്തിൽ ഒരു ധന്യമായ നിമിഷമെന്ന് നാം ഓർക്കണം ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഒരു ചെറിയ സബ്ജക്റ്റ് വളരെ ചെറുതാണ് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണത് ഇംഗ്ലീഷിൽ ഞാനിട്ടിരിക്കുന്ന പേരാണ് ഡെൽറ്റ എക്സ് മാനേജ്മെൻറ്റ് എന്താ ഡെൽറ്റ എക്സ് മാനേജ്മെൻറ്റ് നമുക്ക് കുറച്ച് സമയം കിട്ടിയെന്ന് വിചാരിക്കുക ഒന്നും ചെയ്യാനില്ല ആ സമയം വളരെ സന്തോഷപ്രദമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതിനെ വേണമെങ്കിൽ നമുക്ക് ഈ ഡെൽറ്റ എക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം എങ്ങനെ ഈ ഡെൽറ്റ എക്സ് എന്നുള്ള വാക്കുണ്ടായത് പത്ത് മണിക്ക് നിങ്ങളൊരു സ്ഥലത്തെത്തി അത് എക്സ് ടു ആണ് പിന്നെ പത്ത് പതിനഞ്ച് വരെ നിങ്ങൾക്ക് സമയം കിട്ടി അത് എക്സ് വൺ ആണ് അപ്പോൾ ഇവിടെ X one minus X two പത്തേകാൽ മൈനസ് പത്ത് ആ പതിനഞ്ച് മിനിറ്റ് ഡെൽറ്റ എക്സ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം ഫിസിക്സിലോ മാത്തമാറ്റിക്സിലോ ഒക്കെ എങ്ങനെയാണ് പറയുക അപ്പോൾ ആ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും സന്തോഷപ്രദമാക്കി മാറ്റാൻ സാധിക്കുന്ന മാനേജ്മെൻറ്റ് അതിനെ നമുക്ക് ഡെൽറ്റ എക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം ഒരു ഉദാഹരണം നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളുടെ ഒരു സുഹൃത്തിനെ സ്വീകരിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലായത് ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റാണ് സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക അവിടെ കുത്തി നിന്ന് ആദ്യം നമ്മൾ റെയിൽവേ മന്ത്രിയെ ചീത്ത പറയും അല്ലെങ്കിൽ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിനെ ചീത്ത പറയും അല്ലെങ്കിൽ പലരെയും നമ്മൾ ചീത്ത പറയും അരമണിക്കൂർ മനസ്സിനകത്ത് കുറേ നെഗറ്റീവുകൾ ഉണ്ടാക്കിയിട്ട് വിപരീതങ്ങളായ വികാരങ്ങൾ ദേഷ്യത്തിൻ്റെയും ഒരു തരത്തിലുള്ള പകയുടെയും വാശിയുടെയും എല്ലാം പ്രതിരൂപമായ ഒരു അവർഷൻ വിദ്വേഷം ഉണ്ടാക്കിയിട്ട് അരമണിക്കൂർ നമ്മൾ കഴിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സുഹൃത്ത് ട്രെയിനിൽ നിന്നിറങ്ങുന്നത് നമുക്ക് തോന്നിയ ആ വികാരങ്ങൾ നമ്മുടെ മുഖത്ത് കുറേ കൂടി പ്രതിഫലിക്കും എന്നിട്ട് അയാൾ ഇറങ്ങി വരുമ്പോൾ തന്നെ അയാൾ പറയും ഓ കുറേ നേരമായി കാത്തിരിക്കണോ അല്ലേ വിഷമം തോന്നിക്കാണോ അല്ലേ അപ്പോൾ ആ യഥാർത്ഥത്തിൽ നമുക്ക് തോന്നിയ വിഷമം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ഇതിനെ കുറേയെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും നമുക്ക് എത്ര വിഷമം തോന്നിയാലും എത്ര ദേഷ്യം തോന്നിയാലും ആ ട്രെയിൻ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് വരാൻ പോണില്ല പിന്നെ നമ്മളുടെ പരിധിക്കപ്പുറമുള്ള ഒന്നിനെക്കുറിച്ച് മനസ്സിനകത്ത് തിളയ്ക്കുന്ന ഒരു വികാരം ഉണ്ടാക്കിയിട്ട് നമ്മളുടെ തന്നെ മനസ്സിനെ ഒന്ന് ബുദ്ധിമുട്ട് വിഷമം ദുഃഖം വേദനയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ആ അരമണിക്കൂർ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കിട്ടി അല്ലെങ്കിൽ കാൽ മണിക്കൂർ കിട്ടി അത് നമ്മൾ നമ്മളൊരു സുഹൃത്തുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് ആലോചിച്ചു അല്ലെങ്കിൽ കയ്യിലൊരു പുസ്തകം ഉണ്ടെങ്കിൽ അത് വായിച്ചു ഇതൊന്നിനും മൂടില്ല ശരി നേരെ ക്യാൻറ്റീനിൽ ചെന്ന് ഒരു ചായ ഓർഡർ ചെയ്തു ആ ചായ നമ്മൾ വളരെ സാവധാനത്തിൽ കുടിക്കാം കാരണം പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് വേറൊന്നും ചെയ്യാനില്ല ആ പതിനഞ്ച് മിനിറ്റിൽ പത്ത് മിനിറ്റെങ്കിലും സിപ്പ് സ്കിപ്പ് ചെയ്ത് വളരെയധികം ഇതായിട്ട് ആ ചായ കുടിക്കാം പറ്റുമെങ്കിൽ ഒരു ഉഴുന്നോടെയോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ മേടിക്കാം കാരണം രണ്ടും ആസ്വദിച്ച് കഴിക്കാനുള്ള സമയം നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങൾ ഓഫീസിലെ ടെൻഷനിലല്ല വീട്ടിലെ ടെൻഷനിലല്ല യാത്രയിലുള്ള ധൃതിയിലല്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി ലഭിച്ച ആ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതിനെ നമുക്ക് ഡെൽറ്റ എക്സ് മാനേജ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഡെൽറ്റ എക്സ് ആണ് നമുക്ക് പലപ്പോഴും പറ്റാത്തത് ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം ഹോളിഡേ ഉണ്ട് മുടക്ക ദിവസം ഉണ്ടെങ്കിൽ ആ മുടക്ക ദിവസം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു ഒരു അവസ്ഥ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ജീവിതം എന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന് സൂചിപ്പിച്ചു അപ്പോൾ അതുപോലെ നമുക്ക് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളതെങ്ങനെ ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നു പത്രം വായിക്കുമ്പോൾ എങ്ങനെ ചെയ്യുന്നു ഒരു സീരിയൽ കാണുകയാണെങ്കിലും ആ സീരിയൽ കാണുന്നത് എൻജോയ് ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി ആനന്ദിച്ചുകൊണ്ടാണോ കാണുന്നത് അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഫലം അല്ലെങ്കിൽ പ്രതിഫലം അത് നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുന്നത് നമ്മളാണ് നരകം സൃഷ്ടിക്കുന്നത് നമ്മളാണ് മറ്റാരുമല്ല സൃഷ്ടിക്കുന്നത് എന്താ കാരണം എല്ലാവർക്കും ഈശ്വരൻ നൽകിയ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ അതിനെ സമൃദ്ധമാക്കണം എങ്ങനെ സന്തോഷപ്രദമാക്കണം എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് മറ്റാരുടെയും കുറ്റമല്ല നമ്മളുടെ തന്നെ കുറവാണ് ആ നമ്മളുടെ കുറവാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഭംഗിയായിട്ടത് നമ്മൾ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഡെൽറ്റ എക്സ് മാനേജ്മെൻറ്റ് എന്ന ആ വാക്ക് അന്വർത്ഥമാകുന്നു ഉജ്ജ്വലമാകുന്നു സംതൃപ്തമാകുന്നു സന്തോഷപ്രദമായി മാറുന്നു അപ്പോൾ എല്ലാവരും ഓർക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മിനിറ്റും അഞ്ച് മിനിറ്റും അല്ലെങ്കിൽ ഒരു മണിക്കൂറും അല്ലെങ്കിൽ ഒരു ദിവസവും അല്ലെങ്കിൽ ലീവ് എടുക്കുന്ന ഒരാഴ്ചയും ഓരോ അനുഭവങ്ങളിലൂടെയും സന്തോഷപ്രദമാക്കാൻ ശ്രമിക്കുക ഇന്നലെ എന്ന ദിവസം കിട്ടി കുറേ കരഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ തന്നെയാണ് നഷ്ടം അനുഭവിക്കുന്നവർ ഇന്നലെ എന്ന ദിവസം കിട്ടി നല്ലോണം സന്തോഷിച്ചു നമുക്ക് തന്നെയാണ് അതിൻ്റെ സംതൃപ്തിയുള്ളത് അതുകൊണ്ട് ഓർമ്മിക്കുക ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും ചെറിയ ചെറിയ സമയവും വലിയ വലിയ സമയവും സംതൃപ്തവും സന്തോഷപ്രദവും അതുപോലെ തന്നെ അഭിമാനാർഹവുമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്ന് നമ്മൾ അറിഞ്ഞ് ഉപയോഗിക്കണം തേൻതുള്ളികളിലൂടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ദിവസവും കേൾക്കുന്നുണ്ട് അതിൽ ചിലതെല്ലാം ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ അത് നന്നായിരിക്കും ഇന്ന് നമ്മൾ രാമായണത്തിലെ ഒരു കഥാപാത്രം മന്ദര എന്ന കഥാപാത്രം ശ്രീരാമനെ കേൾക്കാത്തവർ പോലും മന്ദരയെ കേൾക്കുന്ന കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഇല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ചിലർ ബന്ധുക്കളോ സുഹൃത്തുക്കളെയോ നമ്മൾ അങ്ങനെ പേരിടാറുമുണ്ട് അപ്പോൾ മന്ദരയുടെ പ്രത്യേകത എന്താ അറിയോ രാമായണം എന്ന ഉജ്ജ്വലമായ ഇതിഹാസം സൃഷ്ടിച്ചത് മന്ദരയാണ് എഴുതിയത് വാൽമീകി മഹർഷിയാണെങ്കിലും ഒരു സൃഷ്ടി നടത്തിയത് മന്ദരയാണ് പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല ആ സംഭവത്തിൻ്റെ മാത്രം ഒരു പോയിൻ്റ് എടുത്ത് നോക്കാം നമുക്ക് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ അടുത്ത് വന്ന് പറയുന്നു നമുക്ക് ശ്രീരാമനെ പട്ടാഭിഷേകം നടത്തി യുവരാജാവായി സ്ഥാനാരോഹണം നടത്താനുള്ള തയ്യാറെടുപ്പ് എല്ലാം ചെയ്യണം കൈകേയി വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ് ആര്യപുത്ര ശ്രീരാമനാണ് നമ്മളുടെ രാജ്യത്തിൽ യുവരാജാവാകാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള നമ്മുടെ പ്രിയപുത്രൻ നമ്മുടെ വെച്ചാൽ എല്ലാവരുടെയും ചേർത്തിട്ടാണ് നമ്മുടെ പ്രിയപുത്രൻ എന്ന വാക്ക് കൈകേയി ഉപതി ഉപയോഗിച്ചത് പക്ഷെ അടുത്ത ദിവസം രാവിലെ ആവുമ്പോൾ കയ്യയുടെ അഭിപ്രായം മാറി കയ്യേയി പറഞ്ഞു രാമൻ രാജ്യം ഭരിക്കുമ്പോൾ ഒരു ദാസിയെപ്പോലെ ഞാനിവിടെ ജീവിക്കേണ്ടി വരും എനിക്കത് സാധ്യമല്ല ഒരു കാരണവശാലും രാമനെ രാജാവാക്കാൻ സാധ്യമല്ല ഭരതനെ രാജാവാക്കുകയും ചെയ്യണം രാമൻ പതിനാല് വർഷം കാട്ടിലേക്ക് പോവുകയും വേണം ഈ ഒരു വരി കൈകേയി സ്വതസിദ്ധമായി പറഞ്ഞതല്ല മന്ദര ഉപദേശിച്ച് കൈകേയിൽ മാറ്റം ഉണ്ടാക്കിയിട്ട് അത് കയ്യേയെ കൊണ്ട് പറയിപ്പിച്ചതാണ് നമ്മൾ എല്ലാവരും രാമായണം വിശകലനം ചെയ്യുന്നത് പോലെ വിശകലനം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക ഈ മന്ദര അപ്രകാരം ഉപദേശിച്ചില്ലായിരുന്നെങ്കിൽ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കാം കൈകൈ തലേ ദിവസം ദശരഥനോട് പറഞ്ഞതുപോലെ ശ്രീരാമനെ കോശല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയുടെ യുവരാജാവായി അഭിഷിക്തൻ ആക്കുന്ന എല്ലാ കർമ്മങ്ങളും നടക്കും ശ്രീരാമൻ യുവരാജാവാകും കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ദശരഥ ചക്രവർത്തി വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ഇഹലോകവാസം വെടിയും എന്നിട്ട് രാമൻ രാജ്യം ഭരിക്കും രാമൻ രാജ്യം ഭരിക്കുന്ന എങ്ങനെ ഭരിക്കാം ശ്രീരാമൻ രാജ്യം ഭരിച്ചു എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും സുഖസൗകര്യങ്ങൾ എല്ലാം കൊടുത്തു അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാണ് നമ്മൾ പേപ്പറില്ല ഒരു വർഷം കഴിയുമ്പോൾ ശ്രീരാമൻ്റെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം അഞ്ച് വർഷം കഴിയുമ്പോഴോ ശ്രീരാമൻ്റെ മന്ത്രിസഭയുടെ അഞ്ചാം വാർഷികം വരെ എന്താ കൂടുതലായിട്ടൊന്നും എഴുതാനില്ല നമ്മൾ ഡയറിയിൽ ആസ് യൂഷ്വൽ എന്നെഴുതുന്ന മാതിരി അഞ്ച് വർഷത്തിലെ ഓരോ ദിവസവും നമ്മൾ എഴുതും ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ശ്രീരാമൻ്റെ മന്ത്രിസഭയുടെ സിൽവർ ജൂബിലി ആയിട്ട് ആഘോഷിക്കാം അൻപത് വർഷം കഴിയുമ്പോൾ ശ്രീരാമൻ്റെ മന്ത്രിസഭയുടെ ഗോൾഡൻ ജൂബിലി അറുപത് വർഷം കഴിയുമ്പോൾ ഡയമണ്ട് ജൂബിലി ഇതെല്ലാം കഴിഞ്ഞ് ശ്രീരാമൻ എൺപത് എൺപത്തഞ്ച് വയസ്സാവുമ്പോൾ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ടോ വാർദ്ധക്യത്താലോ ഇഹലോകവാസം വെടിയുന്നു ഇപ്പം ഞാൻ പറഞ്ഞത് അതായത് ശ്രീരാമൻ യുവരാജാവായി അഭിഷിക്തനാകുന്നു അതിനുശേഷം രാജാവാകുന്നു അതിനുശേഷം പത്തോ അൻപതോ വർഷം രാജ്യം ഭരിക്കുന്നു ഇതെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ ഒരു ചെറുകഥ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ പേജുള്ള ഒരു പുസ്തകമായി തീരും അതിലപ്പുറം പോവില്ല അതേ സമയത്ത് ഇരുപത്തയ്യായിരത്തോളം ശ്ലോകങ്ങളുള്ള ഒരു ഉജ്ജ്വല ഇതിഹാസമായി ഈ ശ്രീരാമചരിതം മാറാൻ കാരണം മന്ദര ശ്രീരാമനെ അഭിഷിക്തനാകുന്നതിൽ നിന്ന് പരോക്ഷമായി മാറ്റി വനത്തിലേക്ക് അയച്ച് രാവണനിഗ്രഹം വരെ കഴിച്ച് തിരിച്ച് അയോധ്യയിലേക്ക് വരുന്ന സംഭവ പരമ്പരകൾക്ക് അധിഷ്ഠാനമായതുകൊണ്ടാണ് അപ്പം മന്ദര എന്ന വിപരീത കഥാപാത്രം നെഗറ്റീവ് കഥാപാത്രം ഒരു ഇതിഹാസ രചനയ്ക്ക് കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം മഹാഭാരതത്തിൽ ശകുനി ഇല്ലായിരുന്നെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകമുള്ള മഹാഭാരതം ഇല്ല അപ്പോൾ ജീവിതത്തിൽ ഇതിഹാസ രചന പോലെയുള്ള മഹാസംഭവങ്ങൾ ഉണ്ടാകുവാൻ പലപ്പോഴും പോസിറ്റീവ് കഥാപാത്രങ്ങളല്ല അല്ലെങ്കിൽ പോസിറ്റീവ് ചരിത്ര പുരുഷന്മാരെക്കാൾ ഉപരി നെഗറ്റീവ് ചരിത്ര പുരുഷന്മാരാണ് ഫലപ്രദമാവുക അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓർമ്മിക്കണം എപ്പോഴും പോസിറ്റീവ് എന്നുള്ളത് അല്ല സംഭവിക്കേണ്ടത് കുറേ നെഗറ്റീവുകളും സംഭവിക്കണം വിപരീതങ്ങളും കുറേ സംഭവിക്കുമ്പോഴാണ് അതിൽ നിന്ന് അസാധാരണമായ ഒരു ചരിതം ചരിത്രം അവസ്ഥ സംഭവം ജീവിതം തന്നെ ഉണ്ടാകുന്നത് അതുകൊണ്ട് മന്ദര എന്ന കഥാപാത്രത്തിൻ്റെ പെരുമാറ്റം വാക്കുകൾ ഒരു ഇതിഹാസ രചനയ്ക്ക് ആധാരമായതുപോലെ നമ്മളുടെ ജീവിതത്തിലും ചിലപ്പോൾ മന്ദരമാരുണ്ടാവും നമ്മൾ മന്ദരയാവരുത് മന്ദരമാരുണ്ടാവും ആ മന്ദരയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന് ഐതിഹാസികമായ വിജയം രചിക്കേണ്ടത് ഉണ്ടാക്കേണ്ടത് ശ്രീരാമൻ ഇഹലോകവാസം വെടിഞ്ഞു ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനും സീതയും അതുപോലെ തന്നെ ദശരഥനും എല്ലാവരും ഇഹലോകവാസം വെടിഞ്ഞു പക്ഷേ ഈ രാമായണം എന്ന ഇതിഹാസം ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു രാമായണ ചരിതം ഇന്നും ജനങ്ങൾ വായിക്കുന്നു ലോകമെമ്പാടും രാമായണത്തിന് ആദരവ് ഏറി വരുന്നു ആ രാമായണ സൃഷ്ടി ഉണ്ടായതിനെ ഓർക്കുന്നത് പോലെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകുമ്പോൾ വിഷമമുണ്ടാകുമ്പോൾ തടസ്സമുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്നപ്പുറത്തേക്ക് ഒരു ഉജ്ജ്വലമായ ജീവിതത്തെ വാർത്തെടുക്കാൻ ഇവയെല്ലാം സഹായിക്കുമെന്ന് നമ്മൾ ഓർമ്മിക്കണം പരാജയത്തെ വിജയമാക്കി മാറ്റിയ ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ് ഞാൻ ഇന്ന് തേന്തുള്ളികളിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പത്താം ക്ലാസ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് പത്ത് ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യക്തിയെ അടുത്ത കാലത്ത് കാണേണ്ടായി ആ വ്യക്തി സംസാരിച്ച് തുടങ്ങിയത് തന്നെ വളരെ രസകരമായിട്ടായിരുന്നു ഗോപാലകൃഷ്ണൻ അറിയാലോ ഇല്ലേ ഞാൻ പത്താം ക്ലാസ്സിൽ ഭാഗ്യത്തിന് തോറ്റു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്നായിരുന്നു ഇൻട്രൊഡക്ഷൻ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിവരിച്ചു എന്നെ കാണാൻ വന്നതിൻ്റെ അനുഭവവും അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നും അദ്ദേഹം പറയേണ്ടായി അതിൽ ആ മാന്യ സുഹൃത്ത് പറഞ്ഞത് ഇതായിരുന്നു പത്താം ക്ലാസ്സിൽ തോറ്റതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇനി നീ പഠിക്കണ്ട എന്തെങ്കിലും കച്ചവടം തുടങ്ങിയാൽ മതിയെന്ന് അതനുസരിച്ച് ആ വ്യക്തി പ്ലൈവുഡ് വിൽക്കുന്ന ഒരു കട തുടങ്ങി അതിൽ നിന്ന് വളർന്നു ഇന്ന് ഏതാണ്ട് നൂറ്റി അൻപത്തി ഏഴ് കടകൾ പ്ലൈവുഡും അതുമായി ബന്ധപ്പെട്ട ബിൽഡിംഗ് മെറ്റീരിയൽസും വിൽക്കുന്നതായിട്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ധാരാളം സ്ഥലങ്ങളിലുണ്ട് കൂടാതെ പന്ത്രണ്ട് പ്ലൈവുഡ് ഫാക്ടറികൾ സ്വന്തമായിട്ടുണ്ട് പതിമൂന്നാമത്തെ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിക്കാൻ വന്നതാണ് അദ്ദേഹം അപ്പോൾ ഇത് കേട്ടപ്പോൾ സത്യത്തിൽ അത്ഭുതം തോന്നി ഇദ്ദേഹം പത്താം ക്ലാസ് പരാജയപ്പെട്ടത് സമൂഹത്തിന് എത്ര നന്നായി എന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് ഒരു പരാജയത്തെ വിജയമാക്കി മാറ്റി ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതോളം ജോലിക്കാർ അവരുടെ കുടുംബാംഗങ്ങളെ പോറ്റുന്ന ജീവിത ഉപാധി ഉണ്ടാക്കിക്കൊടുക്കാൻ എൻ്റെ ഈ സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ പരിണതഫലമായിട്ട് സാധിച്ചു എന്നുള്ളൊരു വസ്തുതയാണ് ഒരു പക്ഷേ ആ വ്യക്തി പത്താം ക്ലാസ് പാസ്സായിരുന്നു എങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബി കോമോ മറ്റോ എടുത്ത് ഒരു ക്ലർക്കായിട്ട് എവിടെയെങ്കിലും ജീവിക്കുമായിരുന്നു അതേ സമയത്ത് പരാജയപ്പെട്ടതിനെ ഒരു പ്രത്യേക രീതിയിൽ എടുത്ത് അതിൽ നിന്ന് വ്യാവസായികമായ ഒരു പരിവർത്തനം മറ്റുള്ളവർക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി വരുത്തി ധാരാളം പേർക്ക് ഉപജീവന മാർഗമാകുന്ന ഉജ്ജ്വലമായ ഒരു സംവിധാന ശൃംഖലയുണ്ടാക്കി അതേ ലാളിത്യത്തോടുകൂടി ജീവിക്കുന്ന ആ സുഹൃത്തിൻ്റെ പരാജയം ആ സുഹൃത്തിൻ്റെ ജീവിതത്തിലെ വൻ വിജയത്തിൻ്റെ ചവിട്ടുപടിയായിരുന്നു നമ്മുടെ മക്കളെ വളർത്തുമ്പോഴും നമ്മളെ ജീവിതത്തെ വീക്ഷിക്കുമ്പോഴും ഒരു ക്ലാസ്സിലോ ഒരു സ്കൂളിലോ ഉണ്ടാകുന്ന മാർക്കിൻ്റെ കുറവോ പരാജയമോ ജീവിത പരാജയമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള പരാജയം അതിനെ ആ പരാജയത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാനസികാവസ്ഥ ഒരു വീക്ഷണാവസ്ഥ അതിനുള്ള ബുദ്ധിശക്തി അതിനുള്ള പ്രോത്സാഹനം അതിലൂടെയുള്ള അഭിനന്ദനങ്ങൾ ഇതെല്ലാം നൽകാൻ അച്ഛനമ്മമാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സാധിക്കുമ്പോഴാണ് അനവധി വ്യക്തികളുടെ പരാജയം അസാധാരണമായ വിജയമാക്കി മാറ്റാൻ സാധിക്കുന്നത് നമ്മളും നമ്മളുടെ മക്കളോട് പറയണം അവർ ജീവിതത്തിലെ ഏതെങ്കിലും ക്ലാസ്സിൽ പരാജയപ്പെടണമെന്നോ അവർക്ക് മാർക്ക് കുറയണമെന്നോ അല്ല ഈ സന്ദേശത്തിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പരാജയങ്ങൾ സംഭവിക്കുമ്പോഴും അതിനെ മനസ്സാന്നിധ്യത്തോടുകൂടി മറ്റുള്ളവരുടെ അനുഗ്രഹാശിസുകളോടുകൂടി അതിനെ വിജയമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന് നമ്മൾ ഓർമ്മിക്കണം എല്ലാവർക്കും ഒരു ജോലി ചെയ്യാൻ സാധ്യത എല്ലാവരും സംഗീതജ്ഞനാവില്ല എല്ലാവർക്കും തെങ്ങ് കയറ്റ തൊഴിലാളിയാവാൻ സാധ്യല്ല എല്ലാവർക്കും ലോറി ഡ്രൈവർ ആവാൻ സാധ്യല്ല എല്ലാവർക്കും എം എൽ എയോ എം പി പിയോ ആവാൻ സാധ്യല്ല പലരും പല മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പ്രകൃതി നിശ്ചയിക്കുന്ന മാർഗങ്ങളായിരിക്കാം ഇതെല്ലാം എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണമെന്ന് പ്രത്യേകം ശ്രോതാക്കളോട് അഭ്യർത്ഥിക്കുന്നു ഇനി നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മാന്യ ശ്രോതാക്കൾ അറിയേണ്ടത് നമ്മുടെ സുഖം ദുഃഖം ഇതെല്ലാം എങ്ങനെ നമ്മൾ വീക്ഷിക്കുന്നു എന്നുള്ളതിനെയാണ് സുഖം എന്ന് പറയുന്നതായാലും ദുഃഖം എന്ന് പറയുന്നതായാലും നമ്മളുടെ മനസ്സ് ആ സംഭവത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില അമ്മമാർ പറയാറുണ്ട് മക്കൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി അവരെ കാത്തിരിക്കുന്ന ഒരവസ്ഥ വളരെ സുഖമുള്ള ഒരവസ്ഥയാണ് ചിലർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നത് വളരെ ദുഃഖമുള്ള അവസ്ഥയാണ് ഇപ്പം ചില ഭാര്യമാർ പറയാറുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഈ അസാധാരണമായ ഈവനിങ് വാക്കും കൂട്ടുകെട്ടും ഇതെല്ലാം എനിക്ക് ഭയങ്കര ദേഷ്യവും ദുഃഖവും തോന്നുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് മൊത്തം ശാന്തനായി വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടിയിരുന്നാൽ അതേ ഭാര്യ പറയും ഇന്ന് എന്താ നിങ്ങൾ പുറത്തേക്കൊന്നും പോകുന്നില്ലേ എത്ര ദിവസം ഇങ്ങനെ കൂടിയിരിക്കുന്നു ഇത് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ അതായത് നമ്മൾ ഓരോ സംഭവത്തെയും ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും ഭക്ഷണം വിളമ്പുന്നതായാലും ജോലി ചെയ്യുന്നതായാലും ക്ലബിൽ പോകുന്നതായാലും മറ്റുള്ളവരെ സഹായിക്കുന്നതായാലും ഏതെങ്കിലും ഔദ്യോഗിക കർമ്മം നിർവഹിക്കുന്നതായാലും അതിനോട് നമുക്കുള്ള വീക്ഷണമാണ് നമുക്ക് സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കുന്നത് അത് സുഖകരമായ ഒരു അനുഭൂതിയാക്കി മാറ്റാൻ നമ്മുടെ മനസ്സിന് സാധിച്ചാൽ ആ ജീവിത അനുഭവം അനുഭവിക്കുന്ന വേളയിലുള്ള ആത്മനിർവൃതി അത് എക്സ്പീരിയൻസബിളായിട്ട് നമുക്കത് അനുഭവിക്കാൻ സാധിക്കും അത് ദുഃഖകരമായ ഒരു വേദനാജനകമായ അവസ്ഥയാണെങ്കിൽ നമ്മളതൊരു മാനസികമായ വിദ്വേഷത്തോടുകൂടി അല്ലെങ്കിൽ ദുഃഖത്തോടുകൂടി വേദനയോടുകൂടി ഭാരമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക അപ്പോൾ ജീവിതത്തിലെ ദർശനമാണ് എല്ലാ സുഖദുഃഖങ്ങൾക്കും കാരണമാകുന്നത് അച്ഛൻ മരിച്ച് കിടക്കുന്ന വേളയിൽ ഇന്നലെ വരെ അച്ഛൻ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇന്ന് അച്ഛനില്ല എന്ന ദുഃഖമാണ് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും അച്ഛൻ നമുക്ക് പകർന്നു തന്ന അനുഭവത്തിൻ്റെ സമ്പത്തുകൾ അച്ഛനില്ലാത്ത വേളയിലും ഈ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ ജീവിതാനുഭവങ്ങളെ കൈകാര്യം ചെയ്യാൻ എനിക്ക് പ്രാപ്തനായി അപ്പം അച്ഛൻ്റെ മരണം എന്നെ കുറേ കൂടി ഉത്തരവാദിത്വമുള്ളവനാക്കി മാറ്റി എന്ന തോന്നൽ ആ മരണത്തിൻ്റെ ദുഃഖത്തെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് പറയുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും എന്ത് കാണുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും അതിനോടുള്ള വീക്ഷണം പോസിറ്റീവാക്കി മാറ്റാൻ സാധിച്ചാൽ അതിൽ നിന്നുരുത്തിരിയുന്നത് സുഖവും സംതൃപ്തിയുമായിരിക്കും അതിനോടുള്ള വീക്ഷണം നമുക്ക് നെഗറ്റീവാണെങ്കിൽ അതിൽ നിന്നുരുത്തിരിയുന്നത് വാശിയോ പകയോ ദേഷ്യമോ വെറുപ്പോ അപകർഷതയോ ഇതെല്ലാമായിരിക്കും അപ്പം ജീവിത വീക്ഷണമാണ് ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും തരുന്നത് അനുഭവങ്ങളല്ല തരുന്നത് അനുഭവങ്ങളെ നമ്മൾ വീക്ഷിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ പ്രത്യേകം ഓർമ്മിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈശ്വരൻ എന്ന പ്രതിഭാസത്തിൻ്റെ ആവശ്യമുണ്ടോ യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല നമുക്ക് ആ ചിന്ത പ്രയോജനപ്രദമാണോ എന്ന് മാത്രമാണ് പ്രധാനപ്പെട്ടത് കാരണം ഈ ലോകത്തിലെ അറുന്നൂറ്റി അൻപത് കോടി ജനങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൊണ്ട് കാണാത്ത വായുവിൻ്റെ തന്മാത്രകളുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ ചിന്തിക്കാറില്ല ഓക്സിജൻ ഉണ്ടോ നൈട്രജൻ ഉണ്ടോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കാറില്ല അതുകൊണ്ട് എന്ന പ്രൂഫ് തെളിവ് തരുന്ന പുസ്തകങ്ങളോട്ട് വായിക്കണമെന്ന് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ അകത്തേക്ക് എടുക്കുക അത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കാം അതുണ്ടെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈശ്വര വിശ്വാസം പലപ്പോഴും നമുക്ക് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കാറില്ല ഇത് ഉത്തരം കേട്ടോളൂ നമ്മൾ എന്നും ഏത് കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ ഒരു സപ്പോർട്ട് ഒരു പിൻബലം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ചാരി നിൽക്കാൻ ഒരു ചുമര് വേണം ലളിതമായി പറഞ്ഞാൽ നോക്കൂ സാമ്പാറിന് ഉപ്പ് കൂടി എന്ന് അമ്മയോട് പറഞ്ഞു എന്ന് വിചാരിക്കാം അപ്പോൾ അമ്മ പെട്ടെന്ന് പറയാറില്ല എന്താണ് ഞാൻ അപ്പോഴേ വിചാരിച്ചത് ഉപ്പ് കൂടും കഴിഞ്ഞ പ്രാവശ്യം വരെ കൊണ്ടുവന്ന ഉപ്പല്ല ഇപ്രാവശ്യം കൊണ്ടുവന്നത് അപ്പം തന്നെ എനിക്ക് സംശയം തോന്നിയതാ ഇത് വേറെ ഏതോ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പാണ് അതുപോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികളോട് ചോദിക്കുക എന്താ നിനക്ക് മാർക്ക് കുറഞ്ഞു പോയത് അത് സിലബസിൽ ഇല്ലാത്തതാണ് എല്ലാം വന്നത് ഇത്ര മാർക്കെങ്കിലും കിട്ടിയത് ബാക്കിയാണ് ചിലപ്പോൾ നമ്മൾ പറയും നീ എന്താ സ്കൂളിൽ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് ആ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ല ആ ടീച്ചറെ കാണുമ്പോൾ എനിക്ക് ദേഷ്യ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറുന്നത് അപ്പം നമ്മൾ ഉപ്പ് കൂടിയാൽ കടയിൽ കടയിലെ ഉടമസ്ഥനെയോ കടയെയോ കുറ്റം പറയാൻ അല്ലെങ്കിൽ അതിൽ ചാരി നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു സിലബസിനെ ചാരി നിന്ന് മാർക്ക് കുറഞ്ഞതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അധ്യാപകരുടെ പെരുമാറ്റത്തിൽ നിന്ന് മിസ്ബിഹേവിയർ നമ്മുടെ തെറ്റായ പെരുമാറ്റത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളുണ്ടായാലും പ്രമോഷൻ്റെ കാര്യമായാലും ഇൻക്രിമെൻറ്റിൻ്റെ കാര്യമായാലും സമരത്തിൻ്റെ കാര്യമായാലും ആരെയെങ്കിലും നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് പ്രത്യേക രീതിയിൽ പെരുമാറിയതിൻ്റെ കാര്യമായാലും എല്ലാം നമ്മൾ ആരിലെങ്കിലും ചാരി നിൽക്കാൻ ആഗ്രഹിക്കാറുണ്ട് അത് ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഒരു വശം ഇനി മറ്റൊരു വശമുണ്ട് നമുക്കൊരു വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണം ആ പ്രശ്നം അഭിമുഖീകരിക്കുന്ന വേളയിൽ അപ്പോഴും നമുക്ക് ചാരി നിൽക്കാനൊരു സപ്പോർട്ട് വേണം അപ്പം നാളെ എൻ്റെ മകളുടെ വിവാഹമാണ് അപ്പോൾ ഒരു തടസ്സവും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കാൻ ആരോടാണ് നമുക്ക് സാധിക്കുക മുഖ്യമന്ത്രിയോട് സാധിക്കില്ല പ്രധാനമന്ത്രിയോട് സാധിക്കില്ല ഒരാളോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല അപേക്ഷിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നാളെ ഒരു വലിയ യുക്തിവാദിയുടെ ഗ്രൂപ്പിൻ്റെ വലിയ യുക്തിവാദി ഗ്രൂപ്പിൻ്റെ ജാഥ നടക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം മഴ പെയ്തു നാളെ വൈകുന്നേരവും മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് ആരെയാണ് അപേക്ഷിക്കാൻ സാധിക്കാം എവിടെയെങ്കിലും ഒരു വഴിപാട് നടത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ സാധിക്കില്ല ഈ പ്രാർത്ഥന ഈ അപേക്ഷ ഈ റിക്വസ്റ്റ് അത് നൽകാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ഒത്തിരി സുഖം അനുഭവിക്കുന്നുണ്ട് ആശ്വാസം അനുഭവിക്കുന്നുണ്ട് ഈ ആശ്വാസവും സുഖവും ചാരിതാർത്ഥ്യവും അതുപോലെ തന്നെ ഭാരം താഴ്ത്തിറക്കി വയ്ക്കാനുള്ള ഒരവസ്ഥയും നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തിയോട് നമുക്ക് ഒരു ഒരു ലീനിയൻസ് ചാരി നിൽക്കാനുള്ളൊരു വിശ്വാസം വേണം ഒരു ഫെയ്ത്ത് വേണം ആ ഫെയ്ത്താണ് മനുഷ്യനെ മനസ്സിലാ മനുഷ്യനാക്കി മാറ്റുന്നത് കൂടി അത് അന്ധമായിട്ടാവരുത് അത് ദുരാചാരങ്ങൾക്ക് വഴിവെക്കരുത് അതേ സമയത്ത് ആ ഈശ്വര ചൈതന്യം എന്ന പ്രതിഭാസത്തോട് ചാരി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം കുറയുമെങ്കിൽ ആ ജീവിതഭാരം കുറയുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വം ശാസ്ത്രീയമാണ് അതുകൊണ്ടാണ് ഈശ്വരവിശ്വാസം ഇപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സയൻറ്റിഫിക്കാണ് ശാസ്ത്രീയമാണ് എന്ന് പറയുന്നത് നമ്മളിലും ഈശ്വരവിശ്വാസം വേണം അത് പരിധിക്കപ്പുറം ആകരുത് എന്ന് മാത്രം അത് അന്ധമാകരുത് എന്ന് മാത്രം അത് നമ്മളെ പരിധിക്കപ്പുറം സ്വാധീനിച്ച് മറ്റ് ദുരാചാരങ്ങളിലേക്ക് വഴിവെക്കരുത് എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കാനുള്ളത് അപ്പോൾ ഈശ്വര വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത് നമ്മളുടെ ക്ഷമയെക്കുറിച്ചാണ് പലപ്പോഴും പലർക്കും നല്ല ക്ഷമയുണ്ടാവാറുണ്ട് ഈ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ക്ഷമയുടെ അളവ് നിശ്ചയിക്കാം പണ്ട് അമേരിക്കയിലേക്ക് ഒരു കത്ത് അയക്കണമെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഏതെങ്കിലും ഒരു അറിയിപ്പ് കൊടുക്കണമെങ്കിൽ ഒരു കത്തെഴുതി പോസ്റ്റ് ചെയ്തിട്ട് പതിനഞ്ചോ ഇരുപതോ മുപ്പതോ ദിവസം കഴിഞ്ഞിട്ടാണ് അതവിടെ എത്താം എന്നിട്ട് അവിടെ നിന്ന് മറുപടി കിട്ടണമെങ്കിൽ അത്ര തന്നെ ദിവസം കഴിയും ഇന്ന് നമുക്ക് ഇമെയിൽ സംവിധാനമുണ്ട് അതായത് പണ്ട് ആവശ്യമുള്ളതിൻ്റെ പത്ത് ലക്ഷത്തിലൊരംശം സമയം മതി ഇന്ന് ഒരു സന്ദേശം അമേരിക്കയിലേക്കോ ലോകത്തിലെ ഏത് വികസിത അവികസിത രാഷ്ട്രങ്ങളിലേക്കോ എത്തിക്കാനായിട്ട് പക്ഷെ ആ കമ്പ്യൂട്ടർ നമ്മുടെ ഇമെയിൽ സിസ്റ്റത്തിൻ്റെ കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ചെയ്ത് അത് ഇമെയിൽ ഇൻ്റർനെറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് അത് ഒരു കത്ത് ടൈപ്പ് ചെയ്ത് അത് അയക്കുന്ന ആ സമയം യഥാർത്ഥത്തിൽ അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ മതി അത് അയക്കാനാണെങ്കിൽ സെക്കൻഡുകളുടെ ഫ്രാക്ഷൻ മതി പലപ്പോഴും ആ സെക്കൻഡുകൾ പോലും നമുക്ക് വളരെയധികം വിരസത തോന്നുന്ന ഒരു കാത്തിരിപ്പായി മാറാറുണ്ട് അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ കാര്യങ്ങൾ നടന്നിട്ടും നമുക്ക് അത് അയച്ച് അവിടെ എത്തിക്കാനുള്ള സെക്കൻഡുകളുടെ കാത്തിരിപ്പ് പോലും ക്ഷമയോടുകൂടി സാധിക്കുന്നില്ല അക്ഷമരായി നമ്മൾ തീരുന്നു എന്നാൽ ഓർമ്മിക്കണം ഈ ക്ഷമയും ഈ ഇമെയിലിൻ്റെ സുഖവും എളുപ്പത്തിൽ അവിടേക്ക് എത്തുന്നു എന്ന മാനസികാവസ്ഥയും സംതൃപ്തമായിട്ട് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇടയ്ക്കൊന്ന് പണ്ടത്തെ അനുഭവങ്ങളായി വിറക്കാം